പാദപാഠം മേഹനാദ്വനങ്കരണാൽ ലോമഭ്യസ്തേ നഖേഭ്യ യക്ഷ്മം സർവസ്മാദാത്മന തമിതം വിവൃഹാമിതേ മേഹനാദ്വനങ്കരണാൽ ലോമഭ്യസ്തേ നഖേഭ്യ യക്ഷ്മം സർവസ്മാദാത്മന തമിതം വിവൃഹാമി തേ മേഹനാദ്വനങ്കരണാൽ ലോമഭ്യസ്തേ നഖേഭ്യ യക്ഷ്മം സർവസ്മാദാത്മന തമിതം വിവൃഹാമി